സമ്പൂജ്യരായ പ്രിയ കുടുംബാംഗങ്ങൾക്ക് നിറഞ്ഞ ഹൃദയത്തോടുകൂടി പ്രണാമം കഴിഞ്ഞ പ്രാവശ്യം പാലക്കാട് ഭഗവത്ഗീതയിലെ കർമ്മയോഗത്തെക്കുറിച്ച് സുദീർഘമായിട്ട് പദാനുപദം വിവരിക്കുവാൻ ശ്രമിക്കുകയുണ്ടായി അൻപത്തൊന്നര നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതിയ ഒരു ഗ്രന്ഥം മഹാഭാരതം മുഴുവനും എഴുതിയതിന് ശേഷം മഹാഭാരതത്തിൽ വിവരിച്ചിരിക്കുന്ന സംഭവങ്ങളിൽ നിന്ന് അനുഭവങ്ങളിൽ നിന്ന് എന്താണ് ലോകജനത പഠിക്കേണ്ടത് എന്ന് കുറേ ഋഷിവര്യന്മാർ വേദവ്യാസനോട് ചോദിച്ചു അത്രേ അതിന് മറുപടിയായിട്ട് വേദവ്യാസൻ പറയാൻ ശ്രമിച്ച കുറേ സന്ദേശങ്ങൾ മഹാഭാരതത്തിലെ പതിനെട്ട് പർവങ്ങൾക്ക് സമാന്തരമായി ഭഗവത്ഗീതയിൽ പതിനെട്ട് അധ്യായങ്ങളിൽ എഴുന്നൂറ് ശ്ലോകങ്ങളിലായിട്ട് വിവരിച്ച് കൊടുക്കുകയാണുണ്ടായത് എന്ന ഒരഭിപ്രായമുണ്ട് ഭഗവത്ഗീതയിൽ തന്നെ പറയുന്നു സർവോപനിഷദോ ഗാവോ ദുഗ്ധ ഗോപാലനന്ദന എല്ലാ ഉപനിഷത്തുക്കളും ചേർത്ത് അത് ഒരു കാമധേനുവായ പശുവാണെന്ന് വിചാരിക്കുകയാണെങ്കിൽ ആ പശുവിൽ നിന്ന് അനുനിമിഷം കറന്നെടുക്കാൻ സാധിക്കുന്ന നിരന്തരം കറന്നെടുക്കാൻ സാധിക്കുന്ന പാല് അതാണ് യഥാർത്ഥത്തിൽ ഭഗവത്ഗീത എന്ന ധ്യാന ശ്ലോകത്തിൽ പറയുന്നു ലോകത്തിലെ പണ്ഡിതരും ചിന്തകരും ശാസ്ത്രജ്ഞന്മാരും ഒരേപോലെ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന അതിമഹത്തായ ഒരു ഗ്രന്ഥമാണ് ഭഗവത്ഗീത എന്ന് ഞാൻ പറയാതെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് മാനേജ്മെൻറ്റ് തത്വശാസ്ത്രമാണെങ്കിലും ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും ബയോളജി ആണെങ്കിലും ഒരുപക്ഷെ അവയെല്ലാം ഗവേഷണം ചെയ്ത് അതിസൂക്ഷ്മമായ കാര്യങ്ങൾ കണ്ടുപിടിച്ച് അവസാനത്തെ വരി എന്താണോ ഈ ഗവേഷണങ്ങളിലൂടെ ചെന്ന് എത്താൻ ശാസ്ത്രമണ്ഡലം ശ്രമിക്കുന്നത് അത് വ്യക്തമായ ഭാഷയിൽ ഭഗവത്ഗീതയിൽ വിവരിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു സത്യം മാത്രമാണ് അത് അത്യന്ത ആധുനിക ഫിസിക്സിലും എസ്ട്രോണമിയിലും ഗണിതശാസ്ത്രത്തിൻ്റെ ചില ഭാഗങ്ങളിലും മാനേജ്മെൻ്റ് തത്വശാസ്ത്രങ്ങളിലും മനഃശാസ്ത്രത്തിലും സാമൂഹ്യശാസ്ത്രത്തിലും നരവംശാസ്ത്രത്തിലുമെല്ലാം പഠനം നടത്തുന്ന വ്യക്തികൾക്ക് അവർ ഏത് മതത്തിൽപ്പെട്ടവരാവട്ടെ ഏത് ഇശത്തിൽ വിശ്വസിക്കുന്നവരാവട്ടെ ഒരു വിശ്വാസവും ഇല്ലാത്തവരുമാകട്ടെ തുറന്ന മനസ്സും ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിന് നിരക്കുന്ന വിധത്തിലുള്ളൊരു വീക്ഷണവും അവർക്കുണ്ടെങ്കിൽ അവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഭഗവത്ഗീത ആധുനിക ലോകത്തിന് നൽകുന്ന സന്ദേശം മാനവരാശിയുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ സാധിക്കുന്ന നിലവാരത്തിലുള്ളതാണ് അതുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം പാലക്കാട് വന്ന് കർമ്മയോഗത്തിൻ്റെ സമകാലീന പ്രസക്തിയെക്കുറിച്ച് ഒന്ന് വിവരിക്കണമെന്ന് തോന്നിയത് അന്ന് റിലീസ് ചെയ്ത സി ഡികളും അതേപോലെയുള്ള വി സി ഡികൾക്കും സാധാരണമായ സ്വീകാര്യത ലഭിക്കും പാലക്കാട് എന്ന മണ്ണിൻ്റെ പ്രത്യേകതയാകാം അല്ലെങ്കിൽ വിവരിച്ച രീതിയുടെ പ്രത്യേകതയാവാം അല്ലെങ്കിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജിൻ്റെ വീക്ഷണങ്ങളുടെ പ്രത്യേകതയാവാം ഏതായാലും ഒരു കാര്യം വ്യക്തമാണ് അന്ന് അവിടെ കൂടിയിരുന്ന പ്രസന്നലക്ഷ്മി കല്യാണ മണ്ഡപത്തിൽ കൂടിയിരുന്ന ആയിരത്തി അഞ്ഞൂറോളം വ്യക്തികൾക്ക് ഒരാൾക്കും വാച്ച് നോക്കേണ്ടി വന്നില്ല ഒരാളും കൂട്ടുവായ വിടുകയും ഉണ്ടായില്ല ഉച്ചയൂണിനുള്ള സമയമായിട്ടും ആരുടെയും മുഖത്ത് വിരസത കാണുവാൻ സാധിക്കാതിരുന്നതിൻ്റെ കാരണം എനിക്ക് തോന്നുന്നു ഗോപാലകൃഷ്ണൻ പ്രഭാഷണം നടത്തിയത് കൊണ്ടല്ല നറിച്ച് ഭഗവത്ഗീതയിലെ അധ്യായം കർമ്മയോഗം ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് ആവശ്യമായ രീതിയിൽ ഒന്ന് വിവരിക്കാൻ ശ്രമിച്ചതുകൊണ്ട് മാത്രമാണ് എന്ന് എനിക്കും എൻ്റെ കൂട്ടത്തിലുള്ളവർക്കും തോന്നി ഏതായാലും അതിൻ്റെ തുടർച്ച ഒരു പുസ്തകത്തിലെ ഒരു അധ്യായം മുഴുവനും പദാനുപദം വിവരിക്കുമ്പോൾ ചിലപ്പോൾ വിരസത തോന്നുമെങ്കിലും അത് സുദീർഘമാവുകയാണെങ്കിൽ ഇരിക്കാനുള്ള ബുദ്ധിമുട്ട് കേൾക്കാനുള്ള ബുദ്ധിമുട്ട് സദസ്യർക്കുണ്ടാവും എങ്കിലും അതേപോലെ വീണ്ടും ആവർത്തിക്കണമെന്ന് തോന്നി ജ്ഞാനയോഗത്തിൽ പത്ത് എഴുപത്തഞ്ചോളം ശ്ലോകങ്ങളുള്ള ഭഗവത്ഗീതയിലെ സാങ്കേയോഗം ജ്ഞാനയോഗം അവതരിപ്പിക്കുമ്പോൾ ഒരു മാറ്റം വരുത്തണമെന്ന് തോന്നിയിരുന്നു അതായത് വളരെ പ്രധാനപ്പെട്ട ശ്ലോകങ്ങൾ മാത്രമെടുത്ത് അവക്കിടയ്ക്ക് ചേർക്കാത്ത ശ്ലോകങ്ങളുടെ കൂടി സന്ദേശങ്ങൾ ഇത് വിവരിക്കുന്ന സമയത്ത് കൊടുത്തുപോയാൽ സമയദൈർഘ്യം കൂടുന്നത് കൊണ്ടും മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള ബ്രെയിൻ ബ്ലോക്ക് ഒഴിവാക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നു അതുകൊണ്ട് ഏതാണ്ട് പത്ത് മുപ്പത്തിയഞ്ച് ശ്ലോകങ്ങൾ മാത്രമേ ജ്ഞാനയോഗം വിവരിക്കുന്ന സമയത്ത് ഇവിടെ നിങ്ങളുടെ കയ്യിൽ തന്നിരിക്കുന്ന ബ്രൂഷറിൽ നോട്ടീസിൽ അടക്കിയിട്ടുള്ളൂ അടങ്ങുന്നുള്ളൂ അതായത് രണ്ടാമത്തെ അധ്യായത്തിലുള്ളതിൻ്റെ പകുതി മാത്രം എന്നർത്ഥം പകുതി ശ്ലോകങ്ങൾ ആദ്യത്തെ പകുതിയല്ല പ്രധാനപ്പെട്ട ശ്ലോകങ്ങൾ എടുത്തപ്പോൾ അത് എണ്ണത്തിലെ പകുതിയായി ജ്ഞാനയോഗം എന്ന യഥാർത്ഥത്തിൽ യോഗത്തിൻ്റെ ചര്യയിൽ ഭഗവത്ഗീതയുടെ വീക്ഷണത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ദർശനത്തിൻ്റെ വീക്ഷണത്തിൽ പറയുകയാണെങ്കിൽ പരമമായ സത്യത്തെക്കുറിച്ചുള്ള അറിവുണ്ടാവുക പരമമായ സത്യം അൾട്ടിമേറ്റ് ട്രൂത്ത് അതിനെക്കുറിച്ചുള്ള അറിവുണ്ടാവുക അതുമായിട്ട് യോഗം ചെയ്യുക അതാണ് യഥാർത്ഥത്തിലെ ജ്ഞാനയോഗം പക്ഷേ ഭഗവത്ഗീതയിൽ കൃഷ്ണൻ വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു വരിയുണ്ട് ലോകേസ്മിൻ ദ്വിധാനിഷ്ഠ പുരാ പ്രോക്താമയാനഘ ജ്ഞാനയോഗേന സംഖ്യാണ കർമ്മയോഗേണ യോഗിന ഈ ലോകത്തിൽ എന്നാ പറഞ്ഞിരിക്കുന്നത് തപസ് ചെയ്യുന്ന സന്യാസിമാർക്കെന്നല്ല പറഞ്ഞിരിക്കുന്നത് അസ്മിൻ ലോകേ നിഷ്ഠ ദ്വിവിധ രണ്ട് തരത്തിലുള്ള നിഷ്ഠയാണ് ഈ ലോകത്തിലുള്ളത് ലോകത്തിലുള്ളവർ എന്ന് പറയുമ്പോൾ നമ്മളെ പോലെയുള്ളവരാ അപ്പൊ നമ്മൾക്ക് ആവശ്യമായിട്ടുള്ളത് കർമ്മയോഗം കർമ്മയോഗികൾക്കും ജ്ഞാനയോഗം സാഖ്യന്മാർക്കും അത് നമ്മളിലേക്ക് മാറ്റിയാൽ എന്താ നമ്മളെ പോലെയുള്ളവർ ഡോക്ടർമാരായും വക്കീൽമാരായും ജഡ്ജിമാരായും ചാർട്ടേഡ് അക്കൗണ്ടന്റുമാരായും പോലീസുകാരായും അതേപോലെ സൈന്യത്തിൽ പ്രവർത്തിക്കുന്നവരും ക്ലർക്കുമാരായും വിവിധ മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് ഭഗവത്ഗീതയുടെ കർമ്മയോഗം ആപ്ലിക്കബിൾ ആണ് അതേപോലെ തന്നെയാണ് ജ്ഞാനയോഗവും പരമമായ സത്യത്തെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുന്നത് പോലെ തന്നെ നമ്മളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട പരമമായ സത്യത്തെക്കുറിച്ചും അറിയാൻ ശ്രമിക്കണം അതല്ലെങ്കിൽ അബ്സല്യൂട്ട് ട്രൂത്ത് എന്ന് പറയുന്ന ബ്രഹ്മജ്ഞാനത്തെക്കുറിച്ചും പരമാത്മാവിനെ കുറിച്ചും മാത്രം നമ്മൾ ചിന്തിച്ച് ജീവിക്കുകയാണെന്ന് വിചാരിക്കുക നമ്മളിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ജനങ്ങളും ബ്രഹ്മസാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടോ ബ്രഹ്മജ്ഞാനത്തിന് വേണ്ടിയിട്ടോ ബ്രഹ്മാനന്ദത്തിന് വേണ്ടിയിട്ടോ പ്രവർത്തിക്കുന്നവരല്ല അങ്ങനെ പരമമായ സത്യം ബ്രഹ്മമാണ് ബ്രഹ്മസത്യം ജഗത് മിഥ്യ ജീവോ ബ്രഹ്മൈവനാപര എന്ന് ശങ്കരാചാര്യർ പറഞ്ഞ ലെവലിലേക്ക് ഉയരാൻ പാകത്തിനുള്ളവരല്ല എൻ്റെ മുമ്പിൽ ഈ സദസ്സിലിരിക്കുന്നവര് അതുകൊണ്ട് തന്നെ ജ്ഞാനയോഗത്തിന് രണ്ട് പന്താവുകളുണ്ട് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഒന്ന് പരമമായ സത്യത്തിലേക്ക് നമ്മളെ എത്തിക്കുന്ന അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ യോഗം ചെയ്യുന്ന അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവുന്ന അനുഭൂതി തരുന്ന അവിടത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ പോകുന്ന ബ്രഹ്മസാക്ഷാത്കാരം ബ്രഹ്മാനന്ദം ബ്രഹ്മജ്ഞാനം ബ്രഹ്മചര്യ ഇങ്ങനെയുള്ള പല വാക്കുകളും എല്ലാം പരമമായ സത്യത്തിലേക്കുള്ള പ്രയാണമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അങ്ങനെ പറയുന്നതിൽ തെറ്റൊന്നുമില്ല അത് ശരിക്ക് പരമമായ ജ്ഞാനയോഗം അതല്ലാത്തൊരു ജ്ഞാനയോഗമുണ്ട് ആ ജ്ഞാനയോഗവും ഭഗവാൻ ശ്രീകൃഷ്ണൻ വളരെ വ്യക്തമായിട്ട് വളരെ വളരെ വ്യക്തമായിട്ട് രണ്ടാമത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട് അത് നമ്മളെ പോലെയുള്ളവർക്കുള്ള ജ്ഞാനയോഗവും കൂടിയാണ് രണ്ടും കൂട്ടിക്കലർത്തി എന്നുള്ളത് കൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവുന്നില്ല പക്ഷേ രണ്ടും കൂട്ടിക്കലർന്നിട്ടുണ്ട് എന്നൊരു അറിവുണ്ടായാൽ നന്നായിരിക്കും എന്താ ഈ രണ്ടും കൂട്ടിക്കലരുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത് പരമമായ സത്യത്തെക്കുറിച്ചുള്ള അറിവ് അതേപോലെ നമ്മുടെ നിത്യജീവിതത്തിൽ നാം അറിഞ്ഞിരിക്കേണ്ട സത്യത്തെക്കുറിച്ചുള്ള അഥവാ സത്യങ്ങളെക്കുറിച്ചുള്ള അറിവ് രണ്ട് സത്യം തന്നെയാണ് ഒന്ന് പാരമാർത്ഥിക സത്യം രണ്ട് വ്യാവഹാരിക സത്യം ഇത് രണ്ടുമില്ലാതെ ലോകത്തിലെ ഒന്ന് സത്യമല്ല യഥാർത്ഥത്തിൽ ഭൂമി കറങ്ങുന്നത് കൊണ്ട് സൂര്യൻ ഉദിക്കുന്നു അസ്തമിക്കുന്നു എന്ന് തോന്നുന്നു യഥാർത്ഥത്തിൽ സൂര്യൻ അസ്തമയോ ഇല്ല ഉദയവും ഇല്ല രണ്ടും ശരിയല്ലേ രണ്ടും ശരിയാണ് പാരമാർത്ഥിക സത്യത്തിൽ സൂര്യൻ ഉദയവുമില്ല അസ്തമയവുമില്ല വ്യാവഹാരിക സത്യത്തിൽ സൂര്യൻ ഉദയവുമുണ്ട് അതേപോലെ അസ്തമയവുമുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മളുടെ ജീവിതത്തിൽ മുഴുവനും ഈ രണ്ടെണ്ണമാണിരിക്കുന്നത് പാരമാർത്ഥിക ജ്ഞാനവും വ്യാവഹാരിക ജ്ഞാനവും പാരമാർത്ഥികമായിട്ടുള്ള സത്യവും വ്യാവഹാരികമായിട്ടുള്ള സത്യവും ഇടയ്ക്ക് ഒരു ചെറിയ കാര്യം പറയാൻ ആഗ്രഹിക്കുക കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ഓസ്ട്രേലിയയിലും സിംഗപ്പൂരും പോയിട്ട് ഒരു പത്ത് പതിനെട്ട് ദിവസം അവിടെ പ്രഭാഷണങ്ങളുടെ പരമ്പര നടത്താനുള്ള ഭാഗ്യം കിട്ടി അവിടെ ഹിന്ദുക്കള് സനാതനധർമ്മത്തിൻ്റെ ആരാധകര് അസാധാരണമാം വിധം കർമ്മശേഷിയുള്ളവരാണ് അവർ പ്രവർത്തിക്കുന്നുണ്ട് ഒരിടത്ത് കാണാൻ സാധിക്കാത്ത അത്രയും ഇച്ഛാശക്തി സനാതന ധർമ്മത്തിൻ്റെ പ്രവർത്തകർക്കുണ്ട് അതേപോലെ അവർക്ക് കർമ്മ ശക്തിയും ജ്ഞാനവുമുണ്ട് അതായത് ക്രിയാശക്തിയുമുണ്ട് അപ്പോൾ ഇച്ഛാശക്തിയുമുണ്ട് ക്രിയാശക്തിയുമുണ്ട് രണ്ട് തരത്തിലുള്ള ജ്ഞാനശക്തി അവർക്ക് കുറവാണ് ഒന്ന് സനാതന ധർമ്മത്തിൻ്റെ അടിസ്ഥാന സത്യങ്ങളെക്കുറിച്ചുള്ള ജ്ഞാനശക്തി ഇല്ല അതിനെക്കുറിച്ചുള്ള ജ്ഞാനമില്ല വേദങ്ങൾ എന്താണ് ബ്രാഹ്മണങ്ങൾ എന്താണ് ആരണ്യകങ്ങൾ എന്താണ് ഉപനിഷത്തുക്കൾ എന്താണ് ആറ് വേദാന്തങ്ങൾ എന്താണ് ശിക്ഷ നിരുക്തം വ്യാകരണം ചന്ദ്രശാസ്ത്രം കൽപ്പശാസ്ത്രം ജ്യോതിഷം എന്താണ് പതിനെട്ട് പുരാണങ്ങളും പതിനെട്ട് ഉപപുരാണങ്ങളും ചേർത്ത് മുപ്പത്താറ് പുരാണങ്ങൾ എന്തിനാണ് എഴുതിയിരിക്കുന്നത് അതേപോലെ ആദികാവ്യമായ ഇരുപത്തയ്യായിരം ശ്ലോക ഇരുപത്തിനാലായിരം ശ്ലോകങ്ങളുള്ള രാമായണം എന്തിനാ എഴുതിയിരിക്കുന്നത് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം ശ്ലോകങ്ങളുള്ള മഹാഭാരതം എന്തിനാ എഴുതിയിരിക്കുന്നത് ഇതെല്ലാം അവർക്ക് വ്യക്തമായ ധാരണ ഇല്ലാത്ത രീതിയിലാണ് അവരിതിനെയെല്ലാം കാണുന്നത് അപ്പൊ വേദമോ വേദാംഗമോ ഉപവേദമോ പുരാണമോ ഇതിഹാസമോ ദർശനമോ തമ്മിലുള്ള വ്യത്യാസങ്ങള് അതൊരറിവാണ് ജ്ഞാനമാണ് അത് പരമമായ എന്നില്ല വ്യാവഹാരിക ജ്ഞാനമാണ് ഇപ്പൊ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് പാരമാർത്ഥിക ജ്ഞാനമാണ് ഈ ക്ലാസിഫിക്കേഷൻസ് അവർക്കറിഞ്ഞിടാം അതേപോലെ തന്നെ ഞാൻ അവരോട് പറയേണ്ടായി നമ്മളെ എല്ലാവിധത്തിലുള്ള അറിവും നമുക്ക് വേണ്ട തൊണ്ണൂറ്റിയേഴ് ശതമാനം വ്യക്തികൾക്ക് നമ്മുടെ ധർമ്മത്തെക്കുറിച്ച് ഭാരതീയ പൈതൃകത്തെക്കുറിച്ച് ആചാര വിചാര വിശ്വാസ സങ്കല്പങ്ങളെക്കുറിച്ചും ഗ്രന്ഥങ്ങളെക്കുറിച്ചും തൊണ്ണൂറ്റിയേഴ് ശതമാനം വ്യക്തികൾക്ക് ഒരു ഉപരിപ്ലവമായ ജ്ഞാനമുണ്ടായാൽ മതി ബാക്കി രണ്ട് പോയിന്റ് ഒൻപത് ശതമാനം വ്യക്തികൾക്ക് സാമാന്യം നല്ല ജ്ഞാനം ഉണ്ടാവണം പോയിന്റ് ഒരു ശതമാനം വ്യക്തിക്ക് ആത്യന്തികമായ ജ്ഞാനം ഉണ്ടാവണം എന്തിനാ ഈ തൊണ്ണൂറ്റിയേഴ് ശതമാനം വ്യക്തികൾ ഉപരിപ്ലവമായിട്ട് എങ്കിലും അറിഞ്ഞാൽ മതി എന്ന് പറയുന്നത് ഞാൻ ആസ്ട്രേലിയയിലും സിംഗപ്പൂരിലും ലോകത്തിന്റെ പല സ്ഥലങ്ങളിലും പോയപ്പോഴും ഭാരതത്തിലെ പല സംസ്ഥാനങ്ങളിൽ പോകുമ്പോഴും കാണാൻ സാധിക്കുന്നു അസാധാരണമാം വിധത്തില് കേരളത്തിലെ ക്രൈസ്തവര് ഹിന്ദുക്കളെ മതം മാറ്റുന്നു ഒരു മണിക്കൂറിൽ ഏതാണ്ട് മുപ്പതിനായിരം പേരെയാണ് ഭാരതത്തിൽ മതം മാറ്റുന്നത് ആസ്ട്രേലിയയിലും കേരളത്തിലെ ക്രൈസ്തവർ മതം മാറ്റുന്നുണ്ട് പിന്നെ ചൈനക്കാരെയാണ് ഏറ്റവും കൂടുതൽ മതം മാറ്റുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ ഹിന്ദുക്കളെ മതം മാറ്റി ഏതാണ്ട് പോപ്പ് വന്ന് പ്രഖ്യാപിച്ചത് ഈ മൂന്നാം സഹസ്രാബ്ദം ചൈനയെയും ഇന്ത്യയെയും പൂർണ്ണമായിട്ട് മതം മാറ്റാനുള്ള ലക്ഷ്യമായിട്ട് പോപ്പും നമ്മളെ ഭരിക്കുന്നവരുടെ ഏറ്റവും മുകളിലിരിക്കുന്ന വ്യക്തിയും ഉൾപ്പെടെ അതിന് വേണ്ടതെല്ലാം ചെയ്യുന്നു എന്നുള്ളത് സത്യം മാത്രമാണ് അതും ഒരു ജ്ഞാനാണ് വ്യാവഹാരിക ജ്ഞാനം ഈ മതം മാറ്റവും അതിൻ്റെ പരിണത ഫലവും നമ്മുടെ മാധ്യമങ്ങളൊന്നും പ്രൊജക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് വ്യാവഹാരിക ജ്ഞാനമാണ് അവര് ഒരു കാര്യം പോലും മനസ്സിലാക്കണില്ല ലോകത്തിലെ നൂറ്റി ഇരുപത്തൊന്ന് രാജ്യങ്ങളില് ക്രിസ്തു മതം ആണ് ദേശീയ മതം അറുപത്തെട്ട് രാജ്യങ്ങളില് ഇസ്ലാം മതമാണ് ദേശീയ മതം ഒരൊറ്റ രാജ്യത്തിൽ പോലും ഹിന്ദുമതം ദേശീയ മതമല്ല സനാതനധർമ്മം ദേശീയമല്ല നിർഭാഗ്യവശാൽ നേപ്പാള് ഒരു ഹിന്ദു രാഷ്ട്രമായിരുന്നു അത് മാറ്റി മതേതര രാഷ്ട്രമാക്കിച്ചു ഇവിടത്തെ ചില രാഷ്ട്രീയക്കാരൻ ദുഃഖകരമായ വസ്തുത കഷ്ടിച്ച് പതിനഞ്ച് ദിവസം മുമ്പ് കാഠ്മണ്ഡുവിലെ പശുപതിനാഥ ക്ഷേത്രത്തിലെ പൂജാരിമാരുടെ തുണി ഉരിഞ്ഞ് അവരെ അമ്പലത്തിൽ നിന്ന് പുറത്താക്കി അവിടുത്തെ ജനത ഞാനിത് ഈ സമയത്ത് പറഞ്ഞത് ഈ സനാതന ധർമ്മത്തെക്കുറിച്ച് തൊണ്ണൂറ്റേഴ് ശതമാനം വ്യക്തികൾക്ക് ഉപരിപ്ലവമായ ഒരു ജ്ഞാനമെങ്കിലും ഉണ്ടായിരുന്നു എങ്കിൽ ഈ രാഷ്ട്രീയക്കാരുടെയും കേരളത്തിലെ ബിഷപ്പുമാരുടെയും മെത്രാന്മാരുടെയും ഈ അസാധാരണമായ ക്രൂക്കറ്റായ നീചവും നിന്ദ്യവുമായ പ്രവർത്തനത്തിലൂടെ ഇത്രയും ജനതയെ മതം മാറ്റാൻ സാധിക്കുമായിരുന്നില്ല അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഈ സന്ദർഭത്തിൽ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു അഗാധമായ ജ്ഞാനമല്ല നിങ്ങൾക്കിപ്പോൾ വേണ്ടത് മാസ് എഡ്യൂക്കേഷൻ ആണ് മാൻ മേക്കിംഗ് അല്ല മെൻ മേക്കിംഗ് ആണ് എം ഇ എൻ അതുകൊണ്ട് ഭക്തിയോടുകൂടി ആദരവോടുകൂടി സ്നേഹത്തോടുകൂടി സമർപ്പണത്തോടുകൂടി ആരാധനാഭാവത്തോടുകൂടി സനാതനധർമ്മത്തിൻ്റെ ജ്ഞാനങ്ങളെ മാർക്കറ്റ് ചെയ്യാൻ ശ്രമിക്കുക let's market Hindu dharma but with devotion dedication and with all sincerity love and affection marketing is not a negative message marketing with all its glory and positive message അതാണ് ഞാൻ ഓസ്ട്രേലിയയിലും സിംഗപ്പൂരിലും പറഞ്ഞത് അങ്ങനെ ഒരു പദപ്രയോഗം ഞാൻ ലോകത്തിൽ ഒരു സ്ഥലത്തും ഇന്നുവരെ നടത്തിയിട്ടില്ല ഭാരതത്തിൽ ഒരിക്കലും നടത്തിയിട്ടില്ല ഇന്ന് ഞാൻ ഈ പാലക്കാട് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു let's market Sanatana dharma with all devotion dedication sincerity affection love bhakti and without any negative aims and hidden agenda and without any crookedness and treachery. ഇന്ന് ക്രിസ്തുമതം ഭാരതത്തിൽ പ്രചരിപ്പിക്കുന്നത് നീചവും നിന്ദ്യവും അവഹേളനാത്മകവുമായ മാർക്കറ്റിംഗ് ആണ് പോപ്പിൻ്റെയും അതേപോലെ നമ്മുടെ ഭരിക്കുന്നവരുടെ തലപ്പത്തിരിക്കുന്ന വ്യക്തിയുടെയും ലക്ഷ്യവും മാർഗവുമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു ഭഗവത്ഗീതയിലെ ജ്ഞാനയോഗം എന്ന വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഓരോ വ്യക്തിയും ഈ സദസ്സിലിരിക്കുന്നവര് സനാതനധർമ്മത്തെ ഭക്തി ആദരവോടുകൂടി ലോകത്തിലെ എല്ലാ ജനതയ്ക്കും കൈമാറാൻ ശ്രമിക്കണം ആസ്ട്രേലിയയിൽ ഞാൻ ലെക്ചർ കൊടുത്ത ഒരു മീറ്റിങ്ങില് അവിടുത്തെ പ്രഗത്ഭരായ ഭരണാധികാരികൾ ഉണ്ടായിരുന്നു കൗൺസിലേഴ്സ് ഉണ്ടായിരുന്നു ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഹിന്ദു ധർമ്മം എന്താണെന്ന് ആസ്ട്രേലിയക്കാർക്ക് പറഞ്ഞു കൊടുത്തു അത് കേട്ടതിന് ശേഷം അവർ പറഞ്ഞത് ഇങ്ങനെയാണ് ഭരണാധികാരികൾ പറഞ്ഞത് ഇനി മുതൽക്ക് ഓസ്ട്രേലിയയിലെ ഹിന്ദുക്കള് ഏത് പ്രോജക്റ്റ് സാമ്പത്തിക സഹായത്തിന് വേണ്ടിയിട്ട് ആസ്ട്രേലിയയിലെ ഹിന്ദുക്കൾ ഏത് പ്രോജക്റ്റ് തരികയാണെങ്കിലും അത് ഒരു വിഷമവുമില്ലാതെ ഇരുപത്തിനാല് മണിക്കൂറുകൾക്കകം സാങ്ഷൻ ചെയ്തു തരാമെന്നാണ് പറഞ്ഞത് ഇത് ഇവിടെ ആവർത്തിക്കാൻ കാരണം ഹിന്ദു ധർമ്മത്തെക്കുറിച്ച് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ജനസേവ ജനാർദ്ദന സേവ മാനവ സേവ മാധവ സേവ നരസേവ നാരായണ സേവ എന്നുള്ളത് ഉൾപ്പെടെ അവിടുത്തെ ഭരണാധികാരികൾക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ ഹിന്ദുക്കളെല്ലാം കൊടുക്കാറേ ഉള്ളൂ സ്വീകരിക്കാറില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വഞ്ചിച്ചും ചതിച്ചും മതം മാറ്റാറില്ല എന്ന് പറഞ്ഞപ്പോൾ അവർക്കത് മനസ്സിലായി എന്ന് മാത്രമല്ല അസാധാരണ ഭക്തിയോടുകൂടിയാണ് അവര് എല്ലാ സഹായവും തരാമെന്ന് പറഞ്ഞത് അതുകൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും നിങ്ങളോട് ആവർത്തിക്കുന്നു ഒരിക്കൽ കൂടി പ്രഭാഷണം കഴിഞ്ഞതിന് ശേഷം ആവർത്തിക്കുന്നുണ്ടാവും നമ്മുടെ ധർമ്മത്തെ എൻ്റെ മുമ്പിൽ സദസ്സിലിരിക്കുന്നവര് അവരുമായി ബന്ധപ്പെട്ട ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും മുസൽമാന്മാർക്കും രാഷ്ട്രീയക്കാർക്കും ഇന്ത്യക്കാർക്കും ഇന്ത്യക്കാരല്ലാത്തവർക്കും പത്രാധിപന്മാർക്കും ബുദ്ധിജീവികൾക്കും വിദ്യാഭ്യാസമുള്ളവർക്കും ഇല്ലാത്തവർക്കും എല്ലാം അസാധാരണമായ രീതിയിൽ സത്യസന്ധമായി ധർമ്മബോധത്തോടുകൂടി മാർക്കറ്റ് ചെയ്യാനുള്ള ഒരു ശ്രമം നമുക്ക് ഇന്ന് മുതൽക്ക് ആരംഭിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവത്ഗീതയിലെ രണ്ടാമത്തെ അധ്യായത്തിലെ ഏതാനും വഴികളിലെ വിവരണങ്ങളിലേക്കും സന്ദേശങ്ങളിലേക്കും കടക്കുകയാണ് എന്നും ഓർമ്മിക്കാം അർജുനൻ കുരുക്ഷേത്ര ഭൂമിയിൽ വന്നു നിന്ന സ്വന്തം ബന്ധുക്കളെയും ആചാര്യന്മാരെയും ഗുരുക്കന്മാരെയും കണ്ടപ്പോൾ തളർന്നു വീണു യഥാർത്ഥത്തിൽ അർജുനന് നല്ല കപ്പാസിറ്റി ഉണ്ട് യുദ്ധം ചെയ്യാൻ അറിയാം വിജയിക്കുമെന്നും അറിയാം പക്ഷേ നമുക്കെല്ലാം സംഭവിക്കുന്നത് പോലെ ഒരു തളർച്ച അർജുനന് സംഭവിച്ചു ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയൊരു മാനേജ്മെന്റ് അഥവാ സൈക്കോളജിക്കൽ കൺക്ലൂഷൻ ഒരു വ്യക്തിക്ക് വാശിയും പകയും വിദ്വേഷവും അസൂയയും അപകർഷത ബോധവും എല്ലാം മാനസികമായിട്ട് ഉണ്ടാവുകയാണെങ്കിൽ അതില്ലാതെയാക്കണം എന്ന് എത്ര ഉപദേശിച്ചാലും പ്രയോജനമില്ല അതൊക്കെ ഇല്ലാതെ നിവർന്ന് നിന്ന് പ്രവർത്തിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സിംറ്റമാറ്റിക് റെമഡിയേ ആവുള്ളൂ അത് അയാളിൽ കാണുന്ന നെഗറ്റീവിന് ഒരു ചെറിയ ഇല്ലാതെയാക്കാൻ താൽക്കാലികമായിട്ട് അത് ഓർമ്മിക്കാതിരിക്കാനുള്ള ഒരു റെമഡി മാത്രമേ ആവുള്ളൂ പക്ഷെ യഥാർത്ഥത്തിൽ അത് ശാശ്വതമായിട്ട് ഇല്ലാതെയാക്കണമെങ്കിൽ ആ ഉപബോധ മനസ്സിൽ നിറഞ്ഞിരിക്കുന്ന കാരണങ്ങളുണ്ട് ഏത് തരത്തിലുള്ള വികാരങ്ങളാണോ ഇയാളെ തളർത്തുന്നത് ആ വികാരങ്ങൾ ഉണ്ടാവാനുള്ള കാരണങ്ങളെ ഇല്ലാതെയാക്കിയാൽ മാത്രമേ ആ വ്യക്തി പൂർണ്ണമായും ഊർജസ്വലനായി പ്രവർത്തിക്കുകയുള്ളൂ ആ പ്രവർത്തനത്തിലേക്ക് അർജുനനെ എത്തിച്ചത് നകാംക്ഷേ വിജയം കൃഷ്ണ നജരാജ്യം സുഖാനിജ കിംനോ രാജ്യേന ഗോവിന്ദ കിം ഭോഗൈർ ജീവിതേനവ എനിക്ക് രാജ്യം വേണ്ട സുഖം വേണ്ട എനിക്ക് ഒരു തരത്തിലുള്ള ലക്ഷറിയും വേണ്ട പ്രോസ്പെരിറ്റിയും വേണ്ട ബന്ധുക്കളെ വധിച്ച് എന്ത് സുഖം എന്ത് വിജയം എന്ന് ചോദിച്ച അർജുനനെ കൊണ്ട് തന്നെ കൃഷ്ണൻ പറയിപ്പിച്ചു സ്ഥിതോസ്മികത സന്ദേഹ കരിഷ്യേ വചനം തവ നീ എന്തു പറയുന്നോ അത് ചെയ്യാൻ ഞാനിതാ സന്നദ്ധനായിട്ട് ഇവിടെ നിൽക്കുന്നു ഇങ്ങനെ ഒരു വ്യക്തിയുടെ മാനസിക വീക്ഷണത്തിൽ തളർന്ന വീക്ഷണത്തിൽ നിന്ന് വളർന്ന വീക്ഷണത്തിലേക്ക് വരാനുണ്ടായ കാരണം ആ തളർച്ചയ്ക്ക് കാരണമായതിനെ ജ്ഞാനം കൊണ്ടില്ലാതെയാക്കി അറിവിൻ്റെ പ്രകാശം കൊണ്ടില്ലാതെയാക്കി ആ അറിവിൻ്റെ പ്രകാശം കൊണ്ടില്ലാതെയാക്കുന്ന അതാണ് ജ്ഞാനയോഗം ഇത് പരമമായ സത്യത്തിനെ കുറിച്ചുള്ള പ്രകാശം മാത്രമല്ല ഡേ ടു ഡേ ലൈഫിനെ കുറിച്ചുള്ളത് അതുകൊണ്ട് നമ്മളുടെ മുമ്പിലുള്ള ആ കയ്യിലുള്ള നോട്ടീസ് ബ്രോഷർ നോക്കിയിട്ട് ഭഗവത്ഗീതയിലെ രണ്ടാം അധ്യായത്തിലെ പതിനൊന്നാമത്തെ വരിയിലേക്ക് ഒന്ന് കണ്ണോടിക്കുക അശോച്യാനന്വശോചസ്ത്വം പ്രജ്ഞാവാദംശ ഭാഷസേ ഗതാസൂനഗതാസൂംശ്ച നാനുശോചന്തി ഹേ അർജുന പണ്ഡിതന്മാർക്ക് ഒരു കാര്യം വ്യക്തമായിട്ട് അറിയാം എന്താണ് ഭാവി കാലം കുറേ കഴിഞ്ഞാൽ വർത്തമാനകാലമാവും വർത്തമാനകാലം ഭൂതകാലമാവും future will become the present and present will become the past കാലത്തെ നിയന്ത്രിക്കാൻ ആർക്കും സാധ്യമല്ല അതിന് ഒരേ സ്പീഡാണുള്ളത് അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും അതുകൊണ്ട് ജനനവും ജനിച്ചു കഴിഞ്ഞ് കുറേ കാലം നിലനിൽക്കലും അതിനുശേഷം പ്രകൃതി നിശ്ചയിക്കുന്നതനുസരിച്ചിട്ടുള്ള മരണവും ഇതെല്ലാം മനുഷ്യന് മാത്രമല്ല ജന്തുക്കൾക്കും സസ്യങ്ങൾക്കും എല്ലാം ഉണ്ടാവും ജീവനില്ലാത്ത നക്ഷത്രങ്ങൾക്ക് പോലും നക്ഷത്രങ്ങൾ ജനിക്കുകയും നിലനിൽക്കുകയും അവസാനം ബ്ലാക്ക് ഹോൾസ് ആയിട്ട് മരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് ഇതിനെക്കുറിച്ച് ദുഃഖിക്കേണ്ട ആവശ്യമില്ല ദുഃഖിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്ന വ്യക്തി തന്നെ അതിനെക്കുറിച്ച് ദുഃഖിക്കുന്നു എങ്കിൽ അവിടെ ഏതോ ഒരു തരത്തിലുള്ള പ്രശ്നമുണ്ട് അതുകൊണ്ട് നീ മനസ്സിലാക്ക പ്രജ്ഞാവാദാംശ ഭാഷസേ അറിവുള്ളവനെ പോലെ നീ ഇപ്പൊ സംസാരിക്കുന്നു ആ നിന്റെ അറിവ് യഥാർത്ഥത്തിലുള്ള അറിവല്ല കാരണം ഏതൊന്നിനെ കുറിച്ചാണോ ദുഃഖിക്കേണ്ട ആവശ്യമില്ലാത്തത് അതിനെക്കുറിച്ച് നീ ദുഃഖിക്കുന്നത് തന്നെ നിന്റെ അറിവില്ലായ്മയുടെ ലക്ഷണമാണ് നീ ഒന്ന് മനസ്സിലാക്കണം കഴിഞ്ഞുപോയതിനെക്കുറിച്ചും കഴിയാൻ പോകുന്നതിനെക്കുറിച്ചും കഴിഞ്ഞുപോയത് പാസ്റ്റ് ടെൻസ് കഴിയാൻ പോകുന്നത് പ്രസന്റും ഫ്യൂച്ചറും ഇത് കാലചക്രത്തിൻ്റെ റൊട്ടേഷനിൽ സംഭവിക്കേണ്ടത് മാത്രമാണ് അതുകൊണ്ട് do not worry beyond a limit about what you are thinking and what you are telling. അശോച്യാനന്വശോചസ്ത്വം പ്രജ്ഞാവാദാംശ്ച ഭാഷസേ ഗതാസൂന ഗതാസൂംശ്ച ന അനുശോചന്തി പണ്ഡിത ശ്രേഷ്ഠന്മാര് അതിനെക്കുറിച്ച് പാസ്റ്റും പ്രസന്റും ഫ്യൂച്ചറിനെയും കുറിച്ച് പരിധിക്കപ്പുറം ദുഃഖിക്കാറില്ല ദുഃഖിക്കേണ്ട ആവശ്യമില്ലാത്തതിനെ കുറിച്ചും ദുഃഖിക്കാറില്ല ദുഃഖിക്കേണ്ട ആവശ്യമില്ലാത്തതിനെ കുറിച്ച് അറിവുള്ളവനെ പോലെ പ്രഭാഷണം നടത്താറുമില്ല അതുകൊണ്ട് നീ ഒന്ന് മനസ്സിലാക്കാം നത്വേവാഹം ജാതുദാസം നത്വം നേമേ ജനാധിപാഹ നൈവന ഭവിഷ്യാമഹ സർവേ വയമതപരം ഈ ഭൂമിയിൽ കാണുന്ന സർവചരാചരങ്ങൾ ഒരു കാലത്ത് ഉണ്ടായിരുന്നില്ല എന്ന് പറയാൻ സാധ്യല്ല ഇനി ഒരു കാലത്ത് ഉണ്ടാവാതിരിക്കും എന്ന് പറയാൻ സാധ്യല്ല നിന്റെ കൂട്ടത്തിലും നിന്റെ മുമ്പിലും ഇരിക്കുന്ന ഈ രാജാക്കന്മാരെല്ലാം ഇപ്പം മാത്രമാണുള്ളത് പണ്ട് ഉണ്ടായിരുന്നില്ല ഇനി അവരുണ്ടാകാതിരിക്കാനും സാധ്യതയുണ്ട് എന്ന് പറയുന്നതേ തെറ്റ് ചൈവന ഭവിഷ്യാമഹ സർവേ വയമത പരം ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞിരിക്കുന്ന പരമാത്മ ചൈതന്യത്തിന്റെ അംശമാണ് നമ്മളിൽ എല്ലാത്തിലും ഉള്ളതെങ്കിൽ ആ പരമാത്മ ചൈതന്യത്തിന് നാശമില്ല അത് അനാദികാലമായിട്ട് നിലനിൽക്കുന്നു അത് നമ്മളിൽ നിന്ന് മറ്റൊരുത്തനിലേക്ക് അവിടെ നിന്ന് മറ്റൊരുത്തനിലേക്ക് പോകുന്നു എന്ന് മാത്രം പിന്നെ എന്നിലും നിന്നിലുമുള്ള ശരീരം ഉണ്ടാക്കുന്ന കോമ്പോണന്റുകൾ അവയ്ക്കും മരണമില്ല റീ ഓറിയന്റേഷൻ സംഭവിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ജീവാത്മാവിന് മരണമില്ല ശരീരമുണ്ടാക്കിയിരിക്കുന്ന പ്രൈമറി കോൺസ്റ്റിറ്റ്യുവൻറ്റുകൾക്ക് മാറ്റമില്ല ജീവാത്മാവ് പരമാത്മാവ് സോൾ എന്ന് ഇംഗ്ലീഷ് വാക്കിലും ശരീരത്തിൻ്റെ പൂർണ്ണഘടന ഓർഗൻസ് ഓർഗൻസ് ഉണ്ടായിരിക്കുന്നത് ടിഷ്യൂസ് ടിഷ്യൂസ് ഉണ്ടായിരിക്കുന്നത് സെല്ലുകൾ സെല്ലുകൾ ഉണ്ടാക്കിയിരിക്കുന്ന മോളിക്യൂളുകൾ മോളിക്യൂളുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് ആറ്റങ്ങൾ ആ ആറ്റങ്ങളിലും വ്യത്യാസമില്ല അപ്പൊ അടിസ്ഥാനപരമായിട്ട് നമ്മളെ ഉണ്ടാക്കിയിരിക്കുന്ന ജീവാത്മ ചൈതന്യത്തിനും നമ്മളെ നിർമ്മിച്ചിരിക്കുന്ന ആറ്റങ്ങൾക്കും വ്യത്യാസമില്ലാത്തയിടത്തോളം കാലം നമ്മളുടെ ശരീരം തന്നെ പല പല തരത്തില് ആ ആറ്റങ്ങൾ ഉപയോഗിച്ച് പുനരവതരിക്കും ആ ജീവാത്മാവ് പുനർജന്മത്തിന് വിധേയമാവും ദേഹിനോസ്മിൻ യഥാ ദേഹേ കൗമാരം യൗവനം ജരാ തഥാ ദേഹാന്തര പ്രാപ്തിർ ധീരസ്തത്ര മുഹ്യതി ദേഹി അസ്മിൻ ദേഹേ നമ്മളുടെ ശരീരത്തില് എല്ലാവരുടെയും ശരീരത്തിലുള്ള ആ ജീവാത്മാവെന്ന ദേഹി ഈ ദേഹത്തിന് കൗമാരവും യൗവനവും ജരയും കുമാരന്റെ പ്രായം യൗവനം കുറെ കഴിഞ്ഞ് വാർദ്ധക്യം അതും കഴിഞ്ഞ് ആ ശരീരത്തിലുള്ള ദേഹി എന്ന ജീവാത്മാവ് അന്തരഹ ദേഹ പ്രാപ്തിഹി മറ്റൊരു ദേഹത്തിലേക്ക് എത്തുമ്പോൾ മറ്റൊരു ദേഹത്തെ പ്രാപിക്കുമ്പോൾ ധീര തത്ര നമുഹ്യതി ധീരന്മാര് സത്യത്തെക്കുറിച്ച് അറിയുന്നവര് അവിടെ ദുഃഖിക്കുന്നില്ല അതുകൊണ്ട് ശരീരത്തിന് മാനിപ്പുലേഷൻ ഉണ്ട് ആ മാനിപ്പുലേഷനാണ് ജനിച്ചു കുറച്ച് വളർന്നു കുമാരനായി ബാല്യം കൗമാരം യൗവനം വാർദ്ധക്യത്തിലൂടെ ശരീരം കടന്നു പോകുമ്പോഴും ജീവാത്മാവിന് മാറ്റം ഉണ്ടാകുന്നില്ല മാത്രാസ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണ സുഖദ് കഥാ ആഗമാ അനിത്യ സ്ഥാം തിതിക്ഷസ്വ ഈ ശരീരത്തിന് ഉണ്ടാകുന്ന എല്ലാ വികാര വിചാരങ്ങളും സുഖദുഃഖങ്ങളും താപവും അതേപോലെ ശീതവുമെല്ലാം അവയുടെ കോമ്പോണന്റുകള് നമ്മളുടെ ശരീരത്തിൽ ആ ഓർഗൻസിനെ സ്പർശിക്കുമ്പോൾ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ സംഗീതത്തിൻ്റെ വേവ്സ് ചെവിയിൽ സ്പർശിക്കുമ്പോൾ ഇയർ ഡ്രമ്മിൽ വൈബ്രേഷൻ ഉണ്ടാക്കുമ്പോഴാണ് സംഗീതത്തിൻ്റെ സുഖം വരുന്നത് നല്ല പ്രകൃതിയുടെ കാഴ്ചയിലെ പ്രകാശരശ്മികൾ കണ്ണിലേക്ക് വ്യാപിക്കുമ്പോൾ കണ്ണിലുള്ള റെട്ടിനായിലെ റെറ്റിനാൽ റെറ്റിനോയിക് ആസിഡായി മാറുമ്പോൾ ഉണ്ടാകുന്ന ഇലക്ട്രിസിറ്റി തലച്ചോറിൽ പോകുമ്പോഴാണ് യഥാർത്ഥത്തിൽ കാഴ്ചയുടെ സുഖം ഉണ്ടാവുന്നത് അതേപോലെ സുഗന്ധമുണ്ടാക്കുന്ന തന്മാത്രകള് മൂക്കിലെ ഓൾഫാക്ടറി സിസ്റ്റത്തിൽ സ്പർശിക്കുമ്പോൾ അൻപത്തഞ്ച് മില്ലി മൈക്രോൺ ഇലക്ട്രിസിറ്റി അവിടെ ഉണ്ടാവുന്നത് കൊണ്ടാണ് ആ സുഗന്ധത്തിന്റെ സന്തോഷം സുഖം നമുക്ക് ഉണ്ടാവുന്നത് തണുത്ത വൈബ്രേഷൻ കുറഞ്ഞ വായുവിന്റെ മോളിക്യൂളുകൾ നമ്മുടെ സ്കിന്നിലും ഭക്ഷണ പദാർത്ഥത്തിന്റെ മോളിക്യൂളുകൾ നമ്മുടെ നാവിലും സ്പർശിക്കുമ്പോഴാണ് തണുപ്പിൻ്റെ സുഖവും ഭക്ഷണത്തിൻ്റെ സ്വാദും നമ്മൾ അറിയുന്നത് ആ സ്വാദിൻ്റെ സുഖവും നമ്മൾ അറിയുന്നത് സംഗീതത്തിൽ നിന്ന് നല്ല കാഴ്ചയിൽ നിന്ന് നല്ല സുഗന്ധത്തിൽ നിന്ന് നല്ല സ്വാദുള്ള ഭക്ഷണത്തിൽ നിന്ന് താങ്ങാൻ സാധിക്കുന്ന നല്ല തണുപ്പുകളും അല്ലെങ്കിൽ തണുത്ത അന്തരീക്ഷവും കിടക്കയും പോലെയുള്ളതും ഡ്രസ്സ് പോലെയുള്ളതിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത് പോസിറ്റീവായിട്ടുള്ള സ്പർശനമാണെങ്കിൽ അത് സുഖത്തിനും നെഗറ്റീവായിട്ടുള്ളത് സാധാരണമായ വേദനയോടുകൂടി ഒരു കരച്ചിലാണെന്ന് വിചാരിക്കുക ചെവിയിലൂടെ കേൾക്കുന്നത് അതേപോലെ ഒരു ആക്സിഡന്റ് ആണ് കണ്ണിലൂടെ കാണുന്നതെന്ന് വിചാരിക്കുക വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു ദുർഗന്ധമാണ് മൂക്കിനെ ബാധിക്കുന്നതെന്ന് വിചാരിക്കുക സാധാരണമായ കയ്പുള്ള ഭക്ഷണമാണ് നാക്കിനെ സ്പർശിക്കുന്നത് സാധാരണമായ താപം ചൂടാണ് നമ്മുടെ ത്വക്കിനെ ബാധിക്കുന്നതെങ്കിൽ അത് ദുഃഖത്തിനും കാരണമാകും ആ സ്പർശനം ഉള്ളയിടത്തോളം മാത്രമേ ആ സുഖവും ദുഃഖവും ഉള്ളൂ അത് കഴിഞ്ഞാൽ അതില്ല സംഗീതം നിന്നാൽ പിന്നെ ആസ്വാദനമില്ലാത്തതുപോലെ അതുകൊണ്ട് ഹേ അർജുന ഒന്ന് മനസ്സിലാക്കുക ഈ സുഖവും ദുഃഖവും വരികയും പോവുകയും ചെയ്യും അതിനെക്കുറിച്ച് പരിധിക്കപ്പുറം വിഷമിക്കാതെ അതൊന്നും ശാശ്വതമല്ല എന്ന ബോധത്തിൽ ജീവിക്കുക സംഗീതം ശാശ്വതമല്ല ചെവിയെ സന്തോഷിപ്പിക്കുന്നത് കണ്ണിനെ സന്തോഷിപ്പിക്കുന്നത് ശാശ്വതമല്ല അത് മനസ്സിലാവാം നാസതോ വിദ്യതേ ഭാവോ ന അഭാവോ വിദ്യതേ സദ ഉഭയോരപി ദൃഷ്ടോന്തനയോ തത്വദർശിഭി ഇല്ലാത്തതൊന്നും ഉണ്ടാവുന്നില്ല അർജുന ഉള്ളതൊന്നും ഇല്ലാതെയാവുന്നു ഇല്ല അർജുന ഇത് വ്യക്തമായിട്ട് അറിയുന്നവരെയാണ് ശാസ്ത്രജ്ഞന്മാരും തത്വദർശികളും എന്ന് പറയുന്നത് സത്യമാണ് നിങ്ങൾക്ക് എല്ലാം അറിയായത് energy can neither be created nor be destroyed matter can neither be created nor be destroyed അതുകൊണ്ട് ജീവാത്മാവാകുന്ന എനർജിയും ശരീരത്തിനെ നിർമ്മിച്ചിരിക്കുന്ന ആറ്റങ്ങളും രണ്ടിനെയും നിർമ്മിക്കാനും സാധ്യമല്ല ഇല്ലാതെയാക്കാനും സാധ്യമല്ല അതുകൊണ്ട് ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിന് നിരക്കുന്ന വിധത്തിൽ ശാശ്വതമായ ഈ ജീവാത്മാവിനെ കുറിച്ചും താൽക്കാലികമായ ശരീരത്തെക്കുറിച്ചും ശാശ്വതമായ ശരീരത്തെ ഘടന ഉണ്ടാക്കിയിരിക്കുന്ന തന്മാത്രകളെയും കുറിച്ച് ഓർമ്മിച്ച് നീ ദുഃഖത്തിന് അതീതനാവുക യേനം വ്യതിഹന്താരം യശ്ചൈനം മന്യതേഹതം ഉപൗതൗ ന ന അയം ഹന്തി ന ആരെങ്കിലും ആരെയെങ്കിലും കൊന്നു എന്ന് വിചാരിച്ചാൽ അത് തെറ്റാണ് ആരാലെങ്കിലും കൊല്ലപ്പെട്ടു എന്ന് വിചാരിച്ചാൽ അത് തെറ്റാണ് കാരണം ജീവാത്മാവിന് മരണമില്ല അതിന് കൊല്ലാനും സാധ്യല്ല സ്വയം വധി വധത്തിന് വിധേയമാവാനും സാധ്യല്ല ശരീരത്തിന്റെ കോമ്പോസിഷണൽ വ്യത്യാസമേ ഉള്ളൂ ശരീരമുണ്ടാക്കിയിരിക്കുന്ന അടിസ്ഥാന ഘടകങ്ങളെ ഒന്നിനെയും ഇല്ലാതെയാക്കാൻ സാധ്യമല്ല അത് അതേപോലെ നിലനിൽക്കുന്നു ഒരു പക്ഷേ എനിക്കും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന എളുപ്പത്തിലുള്ള വഴി എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും വേർതിരിഞ്ഞു എന്നുള്ളത് മാത്രം ഇല്ലാതെയായി എന്നല്ല ശരീരത്തിലുണ്ടായിരുന്ന ജീവാത്മാവ് ശരീരത്തിൽ നിന്ന് വേർതിരിഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ രണ്ടും ഇല്ലാതെയായിട്ടില്ല അതുകൊണ്ട് ആരും ആരെയും വധിച്ചിട്ടുമില്ല ഈ ജീവാത്മാവും ശരീരവും വധിക്കപ്പെട്ടിട്ടുമില്ല ജായതേ മ്രിയതേ വാ കഥാചിത് തായം ഭൂത്വാ ഭവിതാ വാനഭൂയ അജോ നിത്യശാശ്വതോയം പുരാണോ ന ഹന്യതേ ഹന്യമാനേ ശരീരേ ജീവാത്മചൈതന്യം ന ജായതേ മ്രിയതേ ജനിക്കുന്നുമില്ല മരിക്കുന്നുമില്ല കഥാചിത് ന അയം ഭൂത്വ ഭവിത വാനഭൂയ ഇത് ഒരു കാലത്ത് ഉണ്ടായിരുന്നു ഇപ്പൊ ഇല്ല എന്ന് പറയാനും സാധ്യമല്ല ഇപ്പൊ ഉണ്ട് ഒരു കാലത്ത് ഇല്ലാതെയാവുമെന്ന് പറയാനും സാധ്യമല്ല അത് പണ്ടും ഉണ്ടായിരുന്നു പുരാണോ പണ്ടും ഉണ്ടായിരുന്നു ഇനിയും ഉണ്ടാവും ഇപ്പോഴുമുണ്ട് ന ഹന്യതേ ഹന്യമാനേ ശരീരേ നശിപ്പിക്കാൻ പറ്റുന്ന ശരീരത്തോട് കൂടിയതല്ല അതുകൊണ്ട് ധൈര്യമായിട്ട് പ്രവർത്തിക്കാം ഈ ഒരു വീക്ഷണാണ് ശരിക്ക് യുദ്ധക്കളത്തിൽ പോകുന്ന ഇന്നത്തെ ജവാന്മാർക്കും കൊടുക്കാറുള്ള വീക്ഷണം ഈ രാഷ്ട്രത്തിന് വേണ്ടി നിങ്ങൾ മരിക്കുന്നില്ല നിങ്ങൾക്ക് വീരസ്വർഗം ലഭിക്കുന്നെന്നാ പറയാം ഇപ്പോൾ ലക്ഷ്യം മുമ്പിൽ കൊടുത്ത് മനസ്സിനകത്തുള്ള തെറ്റിദ്ധാരണകളെ മാറ്റിയാൽ അസാധാരണമാം വിധം നമുക്ക് മാറ്റം വരുത്താൻ സാധിക്കും അതുകൊണ്ടാണ് പറയുന്നത് ഈ ശരീരത്തിനകത്തുള്ള ജീവാത്മാവ് ഹന്യതേ ഹന്യമാനേ ശരീരേ നശിപ്പിക്കാൻ സാധ്യല്ല വേദാവിനാശിനം നിത്യം യേനമജമവ്യയം കഥം സ പുരുഷ പാർത്ഥ കം ഘാതയതി ഹന്തികം നിത്യമായിട്ടുള്ളതിനെ വേദാവിനാശിനം നിത്യം ഏനം അജം അവ്യയം ജനിക്കാത്തതും അവ്യക്തമായിട്ടുള്ളതും നിത്യമായിട്ടുള്ളതുമായ ആ ചൈതന്യത്തെ എങ്ങനെയാ നശിപ്പിക്കാൻ സാധിക്കുക പ്രകാശത്തെ നശിപ്പിക്കാൻ സാധിക്കും ശബ്ദത്തെ നശിപ്പിക്കാൻ സാധിക്കൂ നശിപ്പിക്കാൻ സാധ്യല്ല പരമാണുവിനെ നശിപ്പിക്കാൻ സാധ്യല്ല കഥം സപുരുഷ പാർത്ഥ കം ഘാതയതി ഹന്തികം ആ പ്രപഞ്ച പുരുഷ ചൈതന്യം ജീവാത്മ ചൈതന്യം പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്ന പരമാത്മ ചൈതന്യത്തിന്റെ അംശമായ ജീവാത്മ ചൈതന്യം സപുരുഷ സ പുരുഷ കം ഘാതയത് ആരാണതിനെ കൊല്ല ഹന്തികം അതാരെയാ കൊല്ല അത് ഒന്നിനെയും കൊല്ലുന്നില്ല അത് സ്വയം നശിക്കുന്നുമില്ല വാസാംശി ജീർണാനി യഥാവിഹായ നവാനി നവാനിഗൃണ്ണാതി നരോപരാണി തഥാ ശരീരാണി വിഹായ ജീർണാൻ അന്യാനി സംയാതി നവാനി ദേഹി നമ്മള് മുഷിഞ്ഞ ഒരു ഷർട്ട് ഡ്രസ്സ് മാറ്റി മറ്റൊന്നിനെ സ്വീകരിക്കുന്നത് പോലെ ജീർണാനി വിഹായ ജീർണിച്ച വസ്ത്രങ്ങളെ എപ്രകാരമാണോ കളഞ്ഞ നരഹ അപരാണി നവാനി ഗൃഹാതി മനുഷ്യര് മറ്റ് പുതിയ വസ്ത്രങ്ങളെ എങ്ങനെയാണോ ഗൃഹാതി സ്വീകരിക്കുന്നത് തഥാ ശരീരാണി വിഹായ ജീർണാനി ജീർണാനി ശരീരാണി തഥാ വിഹായ ജീർണിച്ച ശരീരങ്ങളെ ശരീരത്തെ അപ്രകാരം ഉപേക്ഷിച്ച് നവാനി ഗൃഹാതി സംയാതി നവാനിദേഹി അന്യാനി സംയാതി നവാനിദേഹി ഈ ജീവാത്മാവ് പുതിയതായ ഒരു ശരീരത്തെ സ്വീകരിക്കുന്നു എന്ത് സിമ്പിൾ എക്സാമ്പിളാണ് നമ്മളുടെ വീട്ടിലെ ഫ്യൂസായ ബൾബ് കളഞ്ഞ് മറ്റൊരു ബൾബ് എടുത്ത പോലെ നമ്മളുടെ വീട്ടിലെ മോശമായ ചുമരുകൾ പെയിന്റ് അടിച്ച് പുതിയതാക്കുന്നത് പോലെ നമ്മളുടെ ജീവാത്മാവ് ഈ ശരീരം മോശമായാൽ അതിനെ ഉപേക്ഷിച്ച് ജീർണിച്ച ശരീരത്തെ ഉപേക്ഷിച്ച് ജീവാത്മാവ് വേറൊരെണ്ണത്തിനെ സ്വീകരിക്കുന്നു എന്നുള്ളത് കമ്പയർ ചെയ്തിരിക്കുന്നത് നമ്മളുടെ കാറ് സ്കൂട്ടർ വസ്ത്രം വീട് ഇതെല്ലാം ജീർണിക്കുമ്പോൾ നമ്മൾ മാറ്റുന്നതിന് പോലെ തന്നെയാണ് ജീവാത്മാവ് ചെയ്യുന്നത് നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവക നൈനം ക്ലേദയന്ത്യാപോ ന ശോഷയതി മാരുത ഈ ജീവാത്മാ ചൈതന്യത്തെ ആയുധം കൊണ്ട് മുറിക്കാൻ സാധ്യല്ല അഗ്നി കൊണ്ട് കത്തിച്ചില്ലാതെയാക്കാൻ സാധ്യല്ല വെള്ളത്തിൽ അലിയിപ്പിച്ചില്ലാതെയാക്കാൻ സാധ്യല്ല കാറ്റുകൊണ്ട് ശൂഷിപ്പിക്കാൻ സാധ്യല്ല അവ്യക്തോയം അചിന്യോയം അവികാര്യോയമുച്ചതേ തസ്മാത് ഏവം വിധിത്വൈനം ന അനുശോചിതമർഹസി ഈ ജീവാത്മാവ് അവ്യക്തമാണ് സാധാരണക്കാർക്ക് ജീവാത്മാവ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാനേ സാധ്യമല്ല ഏതാണ്ട് മോഡേൺ സൈക്യാട്രിസ്റ്റിനും സൈക്കോളജിസ്റ്റിനും പോലും ജീവാത്മാവിനെ കുറിച്ച് മനസ്സിലായി തുടങ്ങിയത് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ടാണ് ഇപ്പൊ നല്ലോണം മനസ്സിലായിട്ടുണ്ട് അത് അവ്യക്തമാണ് ജീവാത്മാവ് എന്താന്നുള്ളത് വ്യക്തമല്ല എല്ലാവരും പറയുന്നുണ്ടെങ്കിലും വ്യക്തമല്ല അചിന്യോയം ജീവാത്മാവിനെ കുറിച്ച് ചിന്തിക്കാനും സാധ്യല്ല അവികാര്യോയം വികാരത്തിന് അതീതമാണ് ജീവാത്മാവ് അവികാര്യോയം ഉച്ച എന്ന് പറയപ്പെടുന്നു നമ്മളോട് പറയുകയാണ് ഇതാണ് എക്സ്പ്ലനേഷൻ കൃഷ്ണൻ തന്നെ പറയുന്നു ഇതാണ് എക്സ്പ്ലനേഷൻ നമ്മൾ പറയാറില്ലേ ചിലപ്പോ അയാൾ വരാൻ വൈകും എന്നുള്ളത് നമ്മൾ പറയുന്നത് എങ്ങനെയാ അയാള് വരാൻ വൈകുമത്രേ അതാണ് അവ്യക്തമാണ് അചിന്യമാണ് വികാരത്തിനതീതമാണ് അത്രേ ഏത് ഈ ജീവാത്മചൈനം ന ചൈനം ക്ലിതയന്ത്യാപോ എന്ന് പറയുന്ന മാതിരി ഒരു തരത്തിലും അതിനെ ഇല്ലാതെയാക്കാൻ സാധ്യല്ല തസ്മാദേവം വിധിത്വൈനം ഇപ്രകാരം അതിനെ മനസ്സിലാക്കാം അവ്യക്തമാണ് അചിന്യമാണ് വികാരത്തിന് അതീതമാണ് അതുകൊണ്ട് അതിനെ ഇപ്രകാരം വിധിത്വ മനസ്സിലാക്കിയിട്ട് അനുചോചിത്തും ത്വം അർഹസി ദുഃഖിക്കേണ്ട കാര്യം നിനക്കില്ല നീ അതിനെക്കുറിച്ച് ദുഃഖിക്കേണ്ട ആവശ്യമേ ഇല്ല അത് മാത്രമല്ല ഒന്ന് നോക്കാം നിനക്ക് ഇതൊന്നും മനസ്സിലാവണില്ല എന്ന് വിചാരിക്കാം നീ ഒരു ക്ഷത്രിയനാണ് ഇല്ലാളി വീരനാണ് തത്വശാസ്ത്രം ഒന്നും നിനക്ക് അറിഞ്ഞൂടാ അർജുന എന്ന് വിചാരിക്കാം അത ചൈനം നിത്യജാതം നിത്യം വാ മന്യസേ മതം മൃതം തഥാപിത്വം മഹാഭാഹോ നൈവം അർഹസി ഈ ശ്രീകൃഷ്ണൻ പറഞ്ഞതൊന്നും ശരിയല്ല മറിച്ച് ജനന മരണങ്ങളെല്ലാം ഉണ്ട് എന്ന വ്യാവഹാരിക ലെവലിൽ തന്നെയാണ് നീ ഇപ്പോഴും നിൽക്കുന്നതെങ്കിൽ നീ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം